സമാരാധ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ ഭാരതീയ ചിന്താധാരയുടെ അടിസ്ഥാന ശിലകളായ വേദങ്ങളും ബ്രാഹ്മണങ്ങളും ഇതിഹാസങ്ങളും പഠിക്കുവാനും ഉപരിപ്ലവമായിട്ടാണെങ്കിലും സംഗ്രഹരൂപത്തിൽ അറിയുവാനും വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ വേദങ്ങളെക്കുറിച്ചും ബ്രാഹ്മണങ്ങളെക്കുറിച്ചും ആരണ്യകങ്ങളെക്കുറിച്ചും ഉപനിഷത്തുക്കളെക്കുറിച്ചും പരമ്പരയായുള്ള പ്രഭാഷണത്തിന് ശേഷം ശിക്ഷ നിരുക്തം വ്യാകരണം ചന്ദ്രശാസ്ത്രം കൽപ്പശാസ്ത്രം ജ്യോതിഷം ഇവയും കഴിഞ്ഞ് ഉപവേദങ്ങളായ അർത്ഥശാസ്ത്രവും ധനുർവേദവും ഗന്ധർവവേദവും ആയുർവേദവും സ്ഥാപത്യവേദവും കഴിഞ്ഞ് പുരാണത്തിൻ്റെ മഹത്വത്തിലേക്ക് ഇന്ന് നാം കടക്കുകയാണ് പുരാണങ്ങൾ എന്തിനു വേണ്ടി എഴുതിയിരുന്നു എന്നറിയണ്ടേ പുരാണങ്ങളുടെ മഹത്വം എന്താണെന്ന് അറിയണ്ടേ പതിനെട്ട് മഹാപുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും എന്തിനു വേണ്ടി എഴുതി എന്നറിയുവാൻ അവയുടെ സംഗ്രഹങ്ങളിലേക്ക് ഒന്നെത്തി നോക്കുവാനുള്ള ഈ പ്രഭാഷണ പരമ്പരയുടെ ഭാഗത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം പുരാണങ്ങൾക്ക് ഭാരതീയ ചിന്താധാരയിൽ അതീവ പ്രാധാന്യമാണുള്ളത് വേദങ്ങളും ഉപനിഷത്തുക്കളും വേദാംഗങ്ങളും ഉപവേദങ്ങളുമെല്ലാം നിത്യജീവിതത്തിൽ പലരും ഓർക്കണമെന്നോ പഠിക്കണമെന്നോ നിർബന്ധമുള്ളതല്ല പക്ഷേ ഭാരതീയ ചിന്താധാരയുടെ ധാർമ്മിക വശങ്ങൾ അറിയുന്നതിന് താത്വികമായ നിലവാരത്തിൽ ധർമ്മശാസ്ത്രങ്ങൾ പഠിച്ചതുകൊണ്ടായില്ല അവയെ കഥാരൂപത്തിൽ ജനങ്ങളിലേക്ക് കൊണ്ടിരുന്നൊരു പാരമ്പര്യം സഹസ്രാബ്ദങ്ങളായി ഭാരതത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ചിന്താധാര വേദത്തിൻ്റെയും പുരാണങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും ചിന്താധാരകൾ അതിൽ പ്രധാന ഘടകമായ പുരാണ കഥകളിലൂടെ നമ്മളിലേക്കെത്തി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി ഒരു പതിനായിരത്താണ്ട് വർഷം സജീവമായി നിലനിന്ന് മൂന്നാം സഹസ്രാബ്ദത്തിലേക്ക് കടക്കുന്ന ലോകത്തിലും ഈ ചിന്താധാര നമ്മുടെ മസ്തിഷ്കത്തിൽ ഓർമ്മയുടെ രൂപത്തിൽ നിലനിൽക്കാൻ കാരണം നിത്യജീവിതത്തിലെ അനുഭവങ്ങൾക്ക് തുല്യമായ കഥകൾ നമ്മളുടെ മനസ്സിലേക്ക് ചെറുപ്പം മുതൽക്ക് എത്തിച്ചു തന്ന പൂർവപിതാമഹന്മാരുടെ പന്ഥാവതായിരുന്നു ഒരു പക്ഷേ ആധുനിക ലോകവും അത് തന്നെ അംഗീകരിക്കുന്നു എന്ന് വ്യക്തമാക്കുവാൻ വളരെ പ്രയാസമില്ല അമേരിക്കയിലെ സി ഐ എയുടെ സിലബസിൽ പഞ്ചതന്ത്രം കഥകളുടെ മെത്തഡോളജി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടത്രേ അനവധി ചിന്താധാരകൾ അടങ്ങുന്ന ഒരു കർമ്മപ്രക്രിയയിൽ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും മറന്നു പോകാതിരിക്കാൻ കഥാരൂപത്തിൽ വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് അധ്യാപകരിൽ നിന്ന് വിദ്യാർത്ഥികളിലേക്ക് പകരുന്ന പകർന്നിരുന്ന പകർന്നുകൊണ്ടേയിരുന്ന ആ കർമ്മ പദ്ധതി ഭാരതത്തിൽ കുട്ടികൾക്കായി പഞ്ചതന്ത്ര രൂപത്തിലും മറ്റുള്ളവർക്കായി പുരാണകഥാരൂപത്തിലും പ്രചരിച്ചിരുന്നു അതുകൊണ്ടാണ് പുരാണത്തിനൊരു ലക്ഷ്യമുണ്ടെന്ന് പുരാണ ഗ്രന്ഥങ്ങളുടെ രചയിതാവായ ശ്രീശുഖ ബ്രഹ്മഋഷി മഹാഭാഗവതം എന്ന മഹാപുരാണത്തിൽ വിവരിക്കുന്നത് കഥായിമാസ്തേ കഥിതാമഹീയസാം വിതായ ലോകേഷു യശപ്പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം അനവധി കഥകൾ ഞാൻ പുരാണങ്ങളിലൂടെ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു ഇവ ഇത് ജീവിച്ചിരിക്കുന്ന രാജാക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും എല്ലാം കഥകളും ജീവിതാംശങ്ങളും ചേർന്നതാണ് എന്ന് അങ്ങക്ക് മനസ്സിലായല്ലോ ജനമേജയ പരീക്ഷിത്ത് മഹാരാജാക്കന്മാരെ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക ഈ പുരാണ കഥകൾക്ക് വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ ഹേ വിഭോ ഹേ രാജാക്കന്മാരെ വിജ്ഞാനവും സയന്റിഫിക് കൺസെപ്റ്റ് ആൻഡ് വൈരാഗ്യം ഡിറ്റാച്ച്മെന്റ് ഉണ്ടാക്കുക എന്ന രണ്ട് ലക്ഷ്യമാണ് ഉള്ളത് വചോ വിഭൂതിർ നതു പാരമാർത്ഥ്യം പുരാണ കഥകളിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകളെല്ലാം പരമാർത്ഥ വിവരണമാണ് എന്ന് ധരിക്കേണ്ട ആവശ്യമില്ല മറ്റൊരർത്ഥത്തിൽ ചരിത്രവും വംശകഥനവും ജിയോഗ്രഫിയും ഭൂമിശാസ്ത്രവും അതുപോലെ തന്നെ മന്വന്തരങ്ങളുടെ കാലഘട്ടങ്ങളും എല്ലാം വിവരിക്കുന്ന അവതാരങ്ങളെക്കുറിച്ചും ഈശ്വര സങ്കല്പങ്ങളെക്കുറിച്ചും വിവരിക്കുന്ന സാഹിത്യത്തെക്കുറിച്ചും വേദാംഗത്തെക്കുറിച്ചും വേദ ചര്യകളെക്കുറിച്ചും വിവരിക്കുന്ന ആചാരങ്ങളെക്കുറിച്ചും വ്രതങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്ന പുരാണങ്ങളിൽ ചരിത്രവും സംഭവങ്ങളും ആത്മീയതയും ശാസ്ത്രവും തത്വശാസ്ത്രങ്ങളും എല്ലാം തന്നെ ഇടകലർന്ന് അത്യുജ്വലമായ ഔഷധം പഞ്ചസാരയുടെ കോട്ടിംഗ് കൊടുത്തുകൊണ്ട് വ്യക്തികളിലേക്ക് അഥവാ രോഗികളിലേക്ക് കൊടുക്കുന്നത് പോലെ ജ്ഞാനത്തിൻ്റെ കുറവ് കൊണ്ട് രോഗം വന്ന ജനങ്ങൾക്ക് ജ്ഞാനം അതേപോലെ കൊടുക്കുന്നതിനു പകരം കഥയുടെ കോട്ടിംഗ് ചേർത്തുകൊണ്ട് കൊടുക്കുകയാണ് പുരാണം എന്ന് പറയുന്നത് പുരാണം ഒരു സ്ഥലത്തിലും ഒരു തർക്ക കാര്യത്തിലും കോട്ട് ചെയ്യരുത് എന്ന് പ്രത്യേകം തർക്കശാസ്ത്രത്തിൽ പറയുന്നുണ്ട് കാരണം പുരാണമിത്യേവന സാധു സർവം പുരാണ കഥകള് റഫറൻസായി കൂട്ടിയിയാൻ പാടില്ല പ്രത്യേകിച്ചും ചരിത്ര സംഭവങ്ങൾക്കും വസ്തുതകൾക്കും ധർമ്മശാസ്ത്രത്തിനും മറിച്ച് ആത്മീയ കാര്യങ്ങൾക്ക് പുരാണം ചെയ്യാവുന്നതാണ് പതിനെട്ട് മഹാപുരാണങ്ങളാണുള്ളത് ഏതാണ്ട് എല്ലാ പുരാണങ്ങളും തന്നെ ഇന്നത്തെ ഹരിയാനയിലെ നീംസാർ എന്ന ജില്ലയിൽ നീംസാർ എന്ന ജില്ലയുടെ പഴയ പേര് നൈമിഷാരണ്യമാണ് ആ നൈമിഷാരണ്യത്തിൽ സൂതമഹർഷിമാരും സൂതാദി മഹർഷിമാരും ശൗനകാദി മഹർഷിമാരും ആ പ്രദേശത്തേക്ക് വരുന്ന മറ്റു മഹർഷിമാര് വിസിറ്റിംഗ് പ്രൊഫസേഴ്സിനെ പോലെ അവിടെ വരുമ്പോൾ അവരോട് അനവധി അനവധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾക്ക് വിസിറ്റിംഗ് പ്രൊഫസേഴ്സായ മഹർഷിമാർ തരുന്ന ഉത്തരങ്ങളാണ് പുരാണ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരേ കഥകൾ പല പുരാണങ്ങളിലും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും ഒരു കാരണവശാലും ബൈബിള് പോലെയോ ഖുറാൻ പോലെയോ തുടർച്ചയായ ഒരു കഥയല്ല പുരാണങ്ങളിലേത് ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിന് കാരണം നിയമസാറിലെ അഥവാ നൈമിഷാരണ്യത്തിലെ ഋഷിവര്യന്മാര് പല പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായിട്ട് ഋഷിവര്യന്മാര് പറയുന്ന വിവരണങ്ങളാണ് കഥാരൂപത്തിലും വസ്തുതാരൂപത്തിലും ചരിത്ര രൂപത്തിലും സംഭവങ്ങളുടെ രൂപത്തിലും ഉപദേശ രൂപത്തിലും പറയുന്ന ആ വിവരണങ്ങളാണ് പുരാണ കഥകളായിട്ട് വരുന്നത് മറ്റൊരു പ്രത്യേകത പുരാണത്തെക്കുറിച്ച് ശ്രദ്ധിക്കാനുള്ളത് പല പേരുകളിലും പുരാണങ്ങൾ അറിയപ്പെടുന്നത് ആ പേരിന് ഫോക്കസ് ചെയ്യാൻ പല കാരണങ്ങളും ഉണ്ടാകും വിഷ്ണു പുരാണത്തിൽ വിഷ്ണുവിൻ്റെ കഥ മാത്രമല്ല പറയുന്നത് വിഷ്ണു ഗരുഡനോ മറ്റേതെങ്കിലും മഹർഷിമാർക്കോ വിവരിച്ചു കൊടുക്കുന്ന രൂപത്തിൽ പറയുന്നതായതുകൊണ്ടാണ് വിഷ്ണു പുരാണം വാമനപുരാണത്തിന് മറ്റൊരു കാരണമുണ്ടാകും പത്മപുരാണത്തിന് പത്മത്തിൽ ഇരുന്നു കൊണ്ട് ബ്രഹ്മാവ് വിവരിക്കുന്ന പുരാണമായതുകൊണ്ടായിരിക്കാം പത്മപുരാണം എന്ന് പറയുന്നത് ഏതായാലും ഓരോ പുരാണങ്ങൾക്കും അപ്രകാരം പേരു വരുവാൻ കാരണം വാമന പുരാണം വാമനനെ കുറിച്ചുള്ള പുരാണമല്ല ഗരുഡ പുരാണം ഗരുഡനെ കുറിച്ചുള്ള പുരാണമല്ല അതുപോലെ തന്നെ ബ്രഹ്മവൈവർത്ത പുരാണം ബ്രഹ്മാവിനെ കുറിച്ചുള്ള പുരാണമല്ല മറിച്ച് ബ്രഹ്മാവ് പറയുന്നതോ ബ്രഹ്മാവിനാൽ പറയപ്പെടുന്നതോ അപ്രകാരം ബ്രഹ്മാവുമായി ഏതെങ്കിലും ബന്ധം വരുന്ന ഒരു പരാമീറ്റർ അതിനകത്തുണ്ട് എന്ന് മാത്രമേ അതിൽ വിശ്വസിക്കുവാൻ പാടുകയുള്ളൂ ഒന്നാമത്തെ മഹത്തായ പുരാണം വിഷ്ണു പുരാണമാണ് നൂറ്റി ഇരുപത്തിയാറ് അധ്യായങ്ങളുള്ള ഈ പുരാണത്തെ ആറ് അംശങ്ങളായി വിവരിച്ചിട്ടുണ്ട് സൂതമഹർഷിയും ശൗനകാദി മഹർഷിമാരും ജഗത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചും ജഗത് സൃഷ്ടിക്ക് മുൻപുള്ള പ്രപഞ്ചത്തിന്റെ അവസ്ഥയെക്കുറിച്ചും ജഗത്തിന്റെ മഹത്വത്തെക്കുറിച്ചും ദേവന്മാരുടെയും ഋഷിവര്യന്മാരുടെയും ഉത്ഭവത്തെക്കുറിച്ചും ധ്രുവന്റെ ചരിത്രത്തെക്കുറിച്ചും ധ്രുവന്റെ തപസ് തുടങ്ങിയ കാര്യത്തെക്കുറിച്ചും പൃഥു എന്ന രാജാവ് രാജ്യം ഭരിച്ചപ്പോൾ ഉണ്ടായ അനവധി സംഭവങ്ങളെക്കുറിച്ചും ഒന്നാമത്തെ അംശത്തിൽ വിവരിക്കുന്നു രണ്ടാമത്തെ അംശത്തിൽ പ്രിയവ്രതൻ എന്ന രാജാവിന്റെ വംശത്തിൽ ജനിച്ച ഭരതന്റെ ചരിത്രവും ആ ഭരതൻ ഭരിച്ചിരുന്ന കാലത്ത് ഏഴ് ദ്വീപികൾ അഥവാ സെവൻ കോണ്ടിനെന്റ്സ് എന്ന് പറയുന്ന ഇന്നത്തെ ജിയോഗ്രഫിക്കൽ അപ്രോച്ച് പോലെ ഉണ്ടായിരുന്ന വേളയിൽ ജംബുദ്വീപ് പ്ലക്ഷദ്വീപ് ശാഖദ്വീപ് ഷാൽമലി ദ്വീപ് കുശദ്വീപ് ക്രൗഞ്ചദ്വീപ് പുഷ്കരാക്ഷദ്വീപ് ഇതിനോട് തുല്യമായിട്ടുള്ളത് ഏഷ്യ ഭൂഖണ്ഡം South America African continent Arctic continent Antarctic continent തുടങ്ങിയ ഏഴ് കോണ്ടിനെന്റുകളുടെ രൂപാകാരത്തിലുള്ള പേരോടുകൂടി തന്നിരിക്കുന്ന സപ്തദ്വീപുകളുടെ വിവരണം ഭാരതഭൂമിയുടെ വിതരണം വിവരണം അതുപോലെ തന്നെ അതല വിതല സുതല രസാതല തലാതല പാതാളാദി ഏഴ് ഭൂമിക്ക് താഴെയുള്ള ലോകങ്ങളുടെ വിവരണവും രണ്ടാമത്തേതായ അംശത്തിൽ തരുന്നുണ്ട് കൂടാതെ ഭൂമിക്ക് മുകളിലുള്ള ഭൂലോകം ഭുവർലോകം സ്വർലോകം സൂര്യചക്രസ്ഥാനം ഉദയാസ്തമനത്തിന്റെ പ്രക്രിയകൾ നക്ഷത്രാദി രാശികളുടെ വ്യവസ്ഥകൾ ജ്യോതിചക്രത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഇത്രയും രണ്ടാമത്തെ അംശത്തിൽ തരുന്നു പതിനാല് മനുക്കളുടെ വിവരണമാണ് മൂന്നാമത്തെ അംശത്തിൽ വരുന്നത് സ്വായംഭുവ സ്വാരോചിഷ ഉത്തമ താമസ രൈവത ചാക്ഷുഷ വൈവസ്വത സാവർണി ദക്ഷസാവർണി ബ്രഹ്മസാവർണി ധർമ്മസാവർണി രുദ്രസാവർണി രൗച്യദേവ സാവർണി ഇന്ദ്രശാവർണി എന്നീ പതിനാല് മനുക്കളുടെ വിവരണം പതിനെട്ട് പുരാണങ്ങളുടെയും പതിനെട്ട് ഉപപുരാണങ്ങളുടെയും വേദാദി മറ്റ് ഭാരതീയ ഗ്രന്ഥങ്ങളുടെയും വിവരണം മൂന്നാമത്തെ അംശ മൂന്നാമത്തെ അംശത്തിൽ നൽകിയതിനു ശേഷം ഇക്ഷ്വാകു വംശത്തിലെ രാജാക്കന്മാരുടെ ചരിത്രവും സോമവംശത്തിന്റെ ചരിത്രവും ജമദഗ്നി വിശ്വാമിത്രൻ കശ്യപൻ യദുവൃഷ്ണി തുടങ്ങിയ അനവധി അനവധി ഋഷിവൈദ്യന്മാരുടെ ചരിത്രവും നൽകിയതിനു ശേഷം അഞ്ചാമത്തെ അംശത്തിൽ വാസുദേവനും വസുദേവരും ദേവകിയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചും ശ്രീകൃഷ്ണന്റെ സമഗ്രവും സമ്പൂർണവുമായ കഥയെക്കുറിച്ചും വിവരിച്ചതിനു ശേഷം മധുരാപുരിയുടെ വർണ്ണനം രുക്മിണിയുടെ സ്വയംവരം അപ്രകാരമുള്ള കഥകളും വിവരിച്ച് കൽപ്പാന്തത്തിൽ വരുന്ന മഹാപ്രളയത്തെക്കുറിച്ച് വിവരിക്കുന്നതോടുകൂടി മഹാവിഷ്ണു പുരാണം കഥ അവസാനിക്കുന്നു രണ്ടാമത്തെ പുരാണം നാരദീയ പുരാണം നാരദ മഹർഷി സനൽകുമാറിനോട് വിവരിക്കുന്നതാണ് നൂറ്റി ഇരുപത്തഞ്ച് അധ്യായങ്ങളുള്ള പൂർവഭാഗവും എൺപത്തിരണ്ട് അധ്യായങ്ങളുള്ള ഉത്തരാർദ്ധ ഭാഗവും ചേർന്ന നാരദീയ പുരാണം നാരദ മഹർഷിയുടെ സ്തുതി വിഷ്ണു സ്തുതിയും ഗംഗയുടെ ഉത്ഭവകഥ വിഷ്ണുഭക്തിയുടെയും വിഷ്ണുപൂജയുടെയും പ്രാധാന്യം വേദാംഗങ്ങളുടെ സമഗ്രമായ വിവരണം അതുപോലെ തന്നെ ഉപവേദങ്ങളുടെ വിവരണം കൂടാതെ ശ്രീകൃഷ്ണന്റെ ജന്മകഥയും ശ്രീകൃഷ്ണ സഹസ്രനാമം എന്ന പ്രത്യേക മന്ത്രവിധികളും മഹേശ്വര സ്തോത്രങ്ങളും പൂർവാർത്ഥത്തിൽ വിവരിച്ചതിനു ശേഷം ഉത്തരാർത്ഥത്തിൽ പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി തുടങ്ങിയ പതിനഞ്ച് തിഥികളിൽ അനുഷ്ഠിക്കേണ്ട വ്രതങ്ങളെ കുറിച്ച് പ്രത്യേകം പറയുന്നു കൂടാതെ ഏകാദശി ദിവസത്തിൽ ഗംഗാസ്നാനവും ഗയാസ്നാനവും കാശീപുര ദർശനവും കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനവും ഒറീസയിലെ ജഗന്നാഥ ക്ഷേത്രവും മകരസംക്രാന്തി ദിവസങ്ങളിൽ ദർശനവും നടത്തുന്നതിൻ്റെ മഹാപുണ്യങ്ങളെക്കുറിച്ചും വിവരിക്കുന്നു കൂടാതെ ബദരിയിലെ ക്ഷേത്രത്തെക്കുറിച്ചും പുഷ്കര ക്ഷേത്രത്തെക്കുറിച്ചും നർമ്മദാ നദിയുടെയും മധുരാപുരിയുടെയും ദർശനത്തെക്കുറിച്ചും ഗോകർണം ത്രയംബകേശ്വരം ഹരിദ്വാരം തുടങ്ങിയ ഭാരതത്തിലെ അനവധി അനവധി തീർത്ഥസ്ഥാനങ്ങളെക്കുറിച്ചും പുണ്യക്ഷേത്രങ്ങളെക്കുറിച്ചും അവിടെ ദർശനം നൽകുന്നതിൻ്റെ ദർശനം നടത്തുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ചും വിവരിക്കുന്നതോടുകൂടി നാരദീയ പുരാണത്തിൻ്റെ എൺപത്തിരണ്ട് അധ്യായങ്ങളുള്ള ഉത്തരഭാഗവും അവസാനിക്കുന്നു മൂന്നാമത്തെ പുരാണം ഭവിഷ്യ പുരാണമാണ് മനുവിൻ്റെ അനേകം പ്രശ്നങ്ങൾക്ക് സൂര്യഭഗവാനാണ് ഉത്തരം നൽകുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് ശ്ലോകങ്ങളുള്ള പുരാണത്തെ ബ്രഹ്മപർവം മധ്യമപർവ്വതം പ്രതിസർഗപർവം ഉത്തരപർവം എന്നിങ്ങനെ നാലായിട്ട് ഭാഗിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് അധ്യായങ്ങളുള്ള ബ്രഹ്മപർവത്തിൽ മനുഷ്യരുടെ ലക്ഷണം സ്ത്രീകളുടെ ധർമ്മം ശ്രേഷ്ഠമായ സ്ത്രീയുടെ ധർമ്മവും പുരുഷന്മാരുടെ ധർമ്മവും ആചാര വിചാരങ്ങളും വിവരിച്ചതിനു ശേഷം നാല് വർണ്ണങ്ങളിലുള്ള ജനതധിയുടെ കർമ്മധർമ്മങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും വിവരിച്ച് സൂര്യൻ്റെ മഹത്വവും വിവരിക്കുന്നുണ്ട് അടുത്തതായി സ്വർഗലോകത്തെക്കുറിച്ചും ഭൂലോകത്തെക്കുറിച്ചും പാതാളത്തെക്കുറിച്ചും വിവരിച്ച് യജ്ഞകർമ്മങ്ങൾ നടത്തുന്നത് കൊണ്ടുള്ള മഹത്വത്തെക്കുറിച്ചും വേദയതിഹാസങ്ങൾ പഠിക്കുന്നതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ആത്മീയ മഹത്വത്തെക്കുറിച്ചും വിവരിക്കുന്നു കൂടാതെ ത്രേതായുഗത്തിലും ദ്വാര ദ്വാപരയുഗത്തിലും ഭാരതത്തിലെമ്പാടും ജീവിച്ചിരുന്ന അനവധി വംശജരുടെ ജീവിത കഥയും ജീവിത രീതിയും വിവരിച്ചതിനു ശേഷം വംശജരുടെ ജീവിത രീതി വംശജരുടെ പ്രത്യേകത ബുദ്ധധർമ്മ സ്ഥാപനം ബുദ്ധന്റെ പ്രത്യേകത ദക്ഷിണ ഭാരതത്തിലേക്ക് ബുദ്ധധർമ്മം പ്രചരിച്ച കഥ ബുദ്ധമത പ്രചരണം സിദ്ധിച്ച ലോകത്തിലെ മറ്റു രാഷ്ട്രങ്ങളുടെ വിവരണം കലിംഗം ആജ്മീർ ദ്വാരക തുടങ്ങിയ പ്രസിദ്ധ നഗരങ്ങളുടെ വിവരണം വിക്രമാദിത്യന്റെയും വേദാളത്തിന്റെയും കഥകൾ കൂടാതെ ഉത്തരഭാരതത്തിൽ പ്രസിദ്ധരായ ധീരരായി യുദ്ധം ചെയ്ത അനവധി സ്ത്രീകളുടെ കഥ ഭോജരാജന്റെയും ജയചന്ദ്രന്റെയും പൃഥ്വിരാജന്റെയും രാജ്യപരിപാലന രീതികൾ വിവരിച്ചതിനു ശേഷം ദഹലി എന്ന പേരോടുകൂടി ഡൽഹിയിൽ മുഗളന്മാർ അക്രമിച്ച് ഭരണം നട ഭരണം തുടങ്ങിയതിൻ്റെ പ്രത്യേകതയും വിവരിച്ച് മാധ്വാചാര്യരെക്കുറിച്ചും കബീറിനെക്കുറിച്ചും ബീബായെക്കുറിച്ചും ഗുരുനാനാക്കിനെക്കുറിച്ചും നിത്യാനന്ദനെക്കുറിച്ചും വിവരിച്ചതിനു ശേഷം അക്ബറിന്റെ ഡൽഹി ഭരണ വൃത്താന്തം മുഴുവനും വിവരിച്ച് കുറിച്ച് വിവരിച്ച് വംശ വംശവിവരണം അഥവാ മുഗള വംശവിവരണത്തോടുകൂടി ആ വിവരണം അവസാനിപ്പിച്ച് ഗുരുണ്ടന്മാർ അഥവാ ഇംഗ്ലീഷുകാരുടെ ഭരണത്തെക്കുറിച്ച് വിവരിച്ച് ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചും ഭവിഷ്യപുരാണത്തിൽ വിവരിക്കുന്നു രസകരമായ വിവരണം രവിവാരേ ച സൺഡേ ച ഫാൽഗുനേ ചൈവ ഫെബ്രുവരി ഷഷ്ടിശ്ച സിക്സ്റ്റി ചൈവ ഏതത് ഉദാഹരണമീദൃശം രവിവാരത്തിന് സൺഡേ എന്നും ഫാൽഗുന മാസത്തിന് ഫെബ്രുവരി എന്നും അറുപതിന് സിക്സ്റ്റി എന്നും ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവരുടെ ഭരണകാലത്ത് ലോർഡ്സ് സമ്പ്രദായം ലോർഡ് മെക്കോളെ ലോർഡ് കഴ്സൺ എന്ന് പറയുന്ന ലോർഡുമാരുടെ ഭരണത്തെക്കുറിച്ച് വിവരിച്ചതിന് ശേഷം അവസാനം പാർലമെന്ററി സിസ്റ്റം ഭാരതത്തിൽ എപ്രകാരമാണ് വന്നത് എന്നുള്ളതും വിവരിക്കുന്നു ഉത്തരപർവത്തിലാകട്ടെ ശ്രീകൃഷ്ണന്റെയും യുധിഷ്ഠിരന്റെയും സംവാദം അതിലൂടെ തന്നെ അനേകം വ്രതാനുഷ്ഠാനങ്ങൾ നടത്തുന്നതിൻ്റെ പ്രത്യേകത പുണ്യദിനങ്ങൾ ആചരിക്കുന്നതിൻ്റെയും പുണ്യതിഥികൾ നക്ഷത്രങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്രതങ്ങളും മറ്റു കർമ്മങ്ങളും നടത്തുന്നതിൻ്റെയും പ്രത്യേകതയും വിവരിക്കുന്നതോടുകൂടി അത്യുജ്വലവും ഗഹനവുമായ ഭവിഷ്യപുരാണം അവസാനിക്കുന്നു ഗരുഡപുരാണം രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് വിവരിക്കുന്നത് നൂറ്റി മുപ്പത്തഞ്ച് അധ്യായങ്ങളുള്ള പൂർവാർദ്ധവും മുപ്പത്തഞ്ച് അധ്യായങ്ങളുള്ള ഉത്തരാർദ്ധവുമാണ് ഇതിനകത്തുള്ളത് ത്രിമൂർത്തികളുടെ ഉത്ഭവം സൂര്യദേവന്റെയും വിഷ്ണുവിന്റെയും കൃഷ്ണന്മാരുടെയും ബലരാമൻ ശ്രീരാമൻ തുടങ്ങിയ എല്ലാവരുടെയും വിവരണങ്ങളും അവരുടെ പൂജാവിധികളും അർച്ചനകളും ധ്യാനമന്ത്രങ്ങളും വിവരിച്ചതിനു ശേഷം മനുഷ്യരുടെ സദാചാര ലക്ഷണം മനുഷ്യരുടെ തന്നെ പ്രത്യേകതകൾ സ്ത്രീയുടെ മഹത്വം പുരുഷന്റെ മഹത്വം ഇവയെല്ലാം വിവരിച്ച് അനവധി വംശങ്ങളുടെ ചരിത്രം വിവരിച്ചതിനു ശേഷം രാജാക്കന്മാരുടെയും രാജഭൃത്യന്മാരുടെയും മന്ത്രിമാരുടെയും രാജ സിംഹാസനത്തിൽ പരിചാരകരായി വരുന്ന സകലരുടെയും പ്രത്യേകതകളും ലക്ഷണങ്ങളും ധാർമ്മികതയും ധർമ്മവും ആചാരങ്ങളും വിവരിക്കുന്നതോടുകൂടി പൂർവാർത്ഥം അവസാനിക്കുന്നു അവസാന ഭാഗത്തിൽ വിഷ്ണുവിൻ്റെ അവതാരങ്ങളെക്കുറിച്ച് വീണ്ടും ഒരു വിവരണവും കൂടി കാണാം ഗരുഡപുരാണത്തിൽ ഉത്തരാർത്ഥത്തിൽ മറ്റ് വിഷയങ്ങളിൽ നിന്ന് തികച്ചും ഭിന്നമായൊരു വിഷയമാണ് വിവരിക്കുന്നത് കൽപ്പശാസ്ത്രത്തിൽ നേരത്തെ വിവരിച്ചിരുന്നു ശ്രൗതസൂത്രവും അതുപോലെ തന്നെ ഗൃഹ്യസൂത്രവും ധർമ്മസൂത്രവും ഉണ്ടെന്ന് അവിടെ പിതൃമേധ സൂത്രം എന്ന ഒരു ഭാഗവും കൂടിയുണ്ട് പിതൃകർമ്മങ്ങൾ അന്ത്യേഷ്ടി നടത്തേണ്ടത് മരണ സമയത്ത് ആചരിക്കേണ്ട ആചാരങ്ങൾ മരണത്തിനു ശേഷം നടത്തേണ്ട ആചാരങ്ങൾ ദഹനക്രിയ നടത്തുമ്പോൾ നടത്തേണ്ട ആചാരങ്ങൾ മുഴുവനും വിവരിക്കുന്ന ഒരു ഭാഗം കൽപ്പശാസ്ത്രത്തിൽ പിതൃമേധസൂത്രം എന്ന വിവരണത്തിൽ വരുന്നുണ്ട് അതിൻ്റെ തുടർച്ചയെന്നോണം മരണശേഷം ജീവൻ എന്തെല്ലാം സംഭവിക്കുന്നു എന്ന് ഗരുഡൻ മഹാവിഷ്ണുവിനോട് ചോദിച്ച ഉത്തരമായിട്ട് അനവധി കഥകളിലൂടെയുള്ള വിവരണം ജീവാത്മാവിൻ്റെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള പ്രയാണമാണ് വിവരിക്കുന്നത് അവിടെ പിണ്ടകർമ്മത്തിൻ്റെയും ശ്രാദ്ധകർമ്മത്തിൻ്റെയും അസ്ഥിസഞ്ചയനത്തിൻ്റെയും എല്ലാം വിവരണങ്ങൾ സുദീർഘമായി നൽകുന്നുണ്ട് പുണ്യ നൽകുന്നുണ്ട് പുണ്യകർമ്മത്തിൻ്റെയും പാപകർമ്മത്തിൻ്റെയും പരിണത ഫലവും അതിൽ നിന്ന് പുനർജന്മം ഉണ്ടാകുന്നതിനെക്കുറിച്ചും പ്രേതത്തിൻ്റെ പ്രത്യേക ചലനത്തെക്കുറിച്ചും അസ്തിത്വത്തെക്കുറിച്ചും പുത്രപൗത്രാദികളും ബന്ധുക്കളും കൊടുക്കുന്ന ആ പിണ്ടകർമ്മങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ചും ഗരുഡപുരാണത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ വിവരിക്കുന്നു അടുത്തത് അഗ്നിപുരാണമാണ് മുന്നൂറ്റി എൺപത്തി മൂന്ന് അധ്യായങ്ങളിലായി അനവധി വിഷയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന അഗ്നിപുരാണത്തിലെ തുടക്കം രാമായണ കഥ ഏതാണ്ട് പൂർണ്ണമായിട്ടും വരുന്നു എന്നുള്ളതാണ് ബാലകാന്ഡവും അയോധ്യാകാന്ഡവും ആരണ്യ കിഷ്കിന്താകാന്ഡവും സുന്ദരകാന്ഡവും യുദ്ധകാന്ഡവും ഉത്തരകാന്ഡവും കഴിഞ്ഞ് മഹാഭാരതത്തിലെ കുരുപാണ്ഡവന്മാരുടെ ജനനം മുതൽക്ക് ഓരോ കഥകളും സ്വർഗാരോഹണം വരെയുള്ള കഥകൾ വിവരിച്ചതിനു ശേഷം ക്ഷേത്രങ്ങളുടെ മഹത്വം ദേവപ്രതിഷ്ഠ ദേവസ്ഥാനങ്ങൾക്ക് ആവശ്യമായുള്ള ആചാര വിചാരങ്ങൾ ശിവലിംഗ പ്രതിഷ്ഠ തുടങ്ങിയവയും ആചാരാടിസ്ഥാനത്തിൽ കുളം കിണർ തടാകം എന്നിവയുടെ നിർമ്മാണത്തിലൂടെ നടത്തേണ്ട പുണ്യകർമ്മങ്ങളെക്കുറിച്ചും ദേവപൂജാവിധികളെക്കുറിച്ചും വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആചാരവിചാരങ്ങൾ നടത്തേണ്ടതിനെക്കുറിച്ചും വിവരിക്കുന്നു കൂടാതെ തന്നെ ഒരു രാജാവ് രാജ്യം ഭരിക്കുമ്പോൾ എപ്രകാരമാണ് യുദ്ധ സന്നിധി സാന്നിധ്യം ഉണ്ട് എന്നറിയുന്നത് എന്നും ശത്രുക്കളെ അറിയേണ്ടത് മിത്രങ്ങളെ അറിയേണ്ടത് എന്നുള്ള വിവരണവും അവിടെ നൽകുണ്ട് നൽകുന്നുണ്ട് രാജാവിൻ്റെ ധർമ്മം ശുഭാശുഭ ശകുനങ്ങൾ ധനുർവേദ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള വിവരണം ധനുർവിദ്യയെക്കുറിച്ചുള്ള വിവരണം വേദങ്ങളെയും വേദാംഗങ്ങളെയും കുറിച്ചുള്ള വിവരണം ആയുർവേദത്തിൻ്റെ മഹാത്മ്യം ആയുർവേദത്തിലെ കഷായവിധിയുടെ മഹാത്മ്യം വൃക്ഷായുർവേദത്തെക്കുറിച്ചുള്ള വിവരണം ഗജ അശ്വ ഗോ ചികിത്സയുടെ ക്രമരീതികൾ കുറിച്ചുള്ള പ്രത്യേകത വിഷമുള്ള പാമ്പുകളുടെ ലക്ഷണം ഇവയെല്ലാം വിവരിച്ചതിനു ശേഷം വേദാംഗങ്ങളുടെ വിവരണം സുദീർഘമായി ഇവിടെ തരുന്നുണ്ട് അപ്രകാരം സമഗ്രമായ ജ്ഞാനം നൽകുന്ന ഒരു പ്രത്യേക പുരാണമാണ് അഗ്നിപുരാണം അടുത്തത് പതിനെണ്ണായിരം ശ്ലോകങ്ങളെ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് അധ്യായങ്ങളിലായി പന്ത്രണ്ട് സ്കന്ധങ്ങളിലൂടെ വിവരിക്കുന്ന ഭാഗവത പുരാണമാണ് അതിൽ പരീക്ഷിത്ത് രാജാവിൻ്റെ ജനനം മുതൽക്ക് രാജ്യപരിപാലന കാര്യങ്ങളും വിവരിച്ചതിന് ശേഷം ശമീക മഹർഷിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ടതിൽ നിന്ന് കോപിഷ്ടനായ മുനിപുത്രന്റെ ശാപം ഏറ്റുവാങ്ങിയ പരീക്ഷിത് മഹാരാജാവ് ഗംഗാതീരത്ത് ചെന്ന് മഹാഭാഗവതം കഥ കേൾക്കുന്ന വിവരണമാണ് ഭാഗവതത്തിൽ നൽകിയിരിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളെക്കുറിച്ചുള്ള വിവരണം ശ്രീകൃഷ്ണന്റെ ജനനം ബാലലീലകൾ മുഴുവനും വർണ്ണിച്ചതിനു ശേഷം ഹിരണ്യകശിപ്പുവിൻ്റെ ജനനവും ഹിരണ്യാക്ഷന്റെ കഥയും പറഞ്ഞ് ആ പ്രാർത്ഥനകൾ കേട്ടതിനു ശേഷം വരാഹാവതാരം തുടങ്ങിയവയെക്കുറിച്ചും കർദമനെക്കുറിച്ചും കപില മഹർഷിയെക്കുറിച്ചും വിവരിച്ച് ശ്രീകൃഷ്ണന്റെ അവതാരങ്ങൾക്ക് മുമ്പ് നടന്ന പല അവതാരങ്ങളെയും കുറിച്ചുള്ള വിവരണങ്ങളും ആ അവതാരങ്ങളിൽ ഓരോ മഹർഷിമാരും അവതാരത്തെ എപ്രകാരമാണ് വിവരിക്കുന്നത് എന്നതും ഈ രണ്ട് മൂന്ന് സ്കന്ധങ്ങളിൽ നൽകിയിരിക്കുന്നു പിന്നീട് ശിവ ദക്ഷ വൈരാഗ്യവും അനുസരിച്ച് സതിയുടെ ദക്ഷയാക ആഗമനവും സതിയെ അപമാനിച്ചത് സഹിക്കാതെ ശിവന്റെ കോപാഗ്നിയിൽ ദക്ഷന്റെ ദഹനവുമെല്ലാം വിവരിച്ച് ധ്രുവന്റെ ചരിതവും പൃഥുരാജാവിന്റെ ചരിതവും പൃഥുവിന് മഹാവിഷ്ണുവിൽ നിന്ന് ജ്ഞാനോപദേശം ലഭിച്ച വിവരണവും ഭരതന്റെ ജന്മവും ഭരതൻ ഭാരതം ഭരിക്കുന്നതിൻ്റെ പ്രത്യേകതയും ആദിത്യവംശവും ചന്ദ്രവംശവും എന്നിവയുടെയും വിവരണങ്ങളും നാലാമത്തെയും അഞ്ചാമത്തെയും സ്കന്ധത്തിൽ ഭാരതത്തിൽ ഭാഗവതത്തിൽ നൽകുന്നുണ്ട് തുടർന്ന് അജാമിള മോക്ഷം ഇന്ദ്രന്റെ അഹങ്കാരം അത് തീർത്തതെങ്ങനെയാണെന്നും വൃത്തന്റെ വൃത്രന്റെ കഥയും ദേവാസുര യുദ്ധങ്ങളുടെ സുദീർഘമായ വിവരണവും വിവരിച്ച് പ്രഹ്ലാദചരിതവും നൃസിംഹാവതാരവും അതിനുശേഷം നൃസിംഹാവതാരമൂർത്തി കുറിച്ച് നൽകുന്ന വിവരണവും ഏഴ് സ്കന്ധ ആറ് ഏഴ് സ്കന്ധത്തിൽ വിവരിക്കുന്നു അടുത്ത സ്കന്ധങ്ങളിൽ യജ്ഞധർമ്മത്തെക്കുറിച്ചും ഗജേന്ദ്രമോക്ഷത്തെക്കുറിച്ചും സുകന്യാ സുകന്യാചരിത്രത്തെക്കുറിച്ചും ഇക്ഷ്വാകുവംശത്തെക്കുറിച്ചും ഗംഗാവതാരം ശ്രീരാമചരിത്രം നിമി ചരിത്രം ചന്ദ്രവംശ ചരിത്രം പരശുരാമൻ യയാദി പുരു തുടങ്ങിയവരുടെ ജനനം ഇവയെല്ലാം വ്യത്യസ്ത വ്യത്യസ്ത അധ്യായങ്ങളിലൂടെ പല ചോദ്യങ്ങൾക്കും ഉത്തരമായി സൂതമഹർഷിമാര് സൂതാദി മഹർഷിമാര് നിയമസാറിൽ വന്നിരിക്കുന്ന മറ്റു മഹർഷിമാരും തമ്മിലുള്ള ചർച്ചയിലൂടെ വിവരിക്കുകയാണ് അടുത്തത് കംസവധത്തിനുള്ള അശരീരി കേൾക്കുകയും കംസവധം നടക്കുകയും ശ്രീകൃഷ്ണന്റെ സമ്പൂർണമായ കഥ നമുക്കെല്ലാം അറിവുള്ള കഥയാണ് പൂതനാമോക്ഷവും ശകടാസുരവധവും തൃണാവർത്തവധവും ബകാസുരവധവും കാളിയമർദ്ദനവും കഴിഞ്ഞ് ബലരാമനും ശ്രീകൃഷ്ണനും മധുരയിലേക്ക് വരുന്നതും ദ്വാരക നിർമ്മാണവും എല്ലാം വിവരിച്ചതിനു ശേഷം ഉദ്ധവഗീതയും ഉപദേശവും എല്ലാം കൊടുത്ത് ഭക്തിയോഗവും ജ്ഞാനയോഗവും വിവരിക്കുന്നത് ഭാഗവതത്തിൽ ഈ പത്ത് പതിനൊന്ന് സ്കന്ധങ്ങളിലാണ് കൂടാതെ വസ്തുതാപരമായി ചരിത്രപരമായി മൗര്യവംശത്തെക്കുറിച്ചും നാഗവംശത്തെക്കുറിച്ചും വ്യക്തമായ വിവരണവും ഭാഗവതത്തിൻ്റെ അവസാനത്തിൽ നൽകുന്നുണ്ട് ഈ ഭാഗവത കഥ കേട്ട പരീക്ഷിത് മഹാരാജാവ് ജീവൻ വെടിഞ്ഞ് സ്വർഗാരോഹണം നടത്തുന്നതോടുകൂടി ഭാഗവത കഥ അവസാനിക്കുന്നു ശിവപുരാണമാണ് അടുത്ത പുരാണമായിട്ട് വരുന്നത് ഉജ്ജ്വലമായ ഏഴ് സംഹിതകളിൽ അഥവാ ഏഴ് ഭാഗങ്ങളിലൂടെ വിവരിക്കുന്ന ശിവപുരാണത്തിൽ ശിവരാത്രി വ്രതത്തെക്കുറിച്ചും ശിവന്റെ സമഗ്രമായ പൂജാവിധികളെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും ഭസ്മധാരണ വിധിയെക്കുറിച്ചും രുദ്രാക്ഷധാരണ വിധിയെക്കുറിച്ചും വിവരിക്കുന്നുണ്ട് കൂടാതെ മുരുകന്റെയും ഗണപതിയുടെയും ജനനത്തെക്കുറിച്ചും ശിവഭൂതങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ചും ശിവശക്തിയെക്കുറിച്ചും ദക്ഷയജ്ഞത്തെക്കുറിച്ചും സതീദേവിയുടെ ജന്മത്തെക്കുറിച്ചും പാർവതിയുടെ ശക്തിയെക്കുറിച്ചും എല്ലാം ഉജ്ജ്വലമായി വിവരിച്ചതിനു ശേഷം താരകാസുരന്റെ ഉത്ഭവം താരകാസുരവധം നടത്തുന്ന കാർത്തികേയന്റെ ജനനവും മുതൽക്ക് അദ്ദേഹത്തിൻ്റെ യുദ്ധം വരെയുള്ള വിവരണവും ഘോരയുദ്ധത്തിൻ്റെ ഉജ്ജ്വലമായ വിവരണവും നൽകിയതിനു ശേഷം ഗണേശ ജനനത്തെക്കുറിച്ചും ഗണേശന്റെ സ്തുതിയെക്കുറിച്ചും വിവരിക്കുന്നു യുദ്ധഖണ്ഡത്തിൽ ശിവനും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചും പ്രത്യേകം വിവരിക്കുന്നുണ്ട് ഇപ്രകാരം ശിവന്റെ മാഹാത്മ്യം മാത്രം ഉജ്ജ്വലമായി വിവരിക്കുന്ന ഈ ശിവപുരാണത്തിൽ ശതരുദ്ര സംഹിത എന്ന ഭാഗത്തിൽ ശിവന്റെ അനവധി അവതാരങ്ങളെ കുറിച്ച് വിവരിക്കുന്നു ശ്രീരാമൻ ഈ അവതാരങ്ങളിൽ നടത്തുന്ന പൂജയെക്കുറിച്ചും അർജുനന്റെ കുറിച്ചും വിവരിക്കുന്നുണ്ട് കൂടാതെ ഭാരതത്തിലെ പന്ത്രണ്ട് അതിപ്രാധാന്യമുള്ള ജ്യോതിർലിംഗങ്ങളുടെ മഹാത്മ്യം ശിവനുമായി ബന്ധപ്പെട്ട കഥകള് ഈ ജ്യോതിർലിംഗങ്ങളുടെ ഉത്ഭവ കഥ കാശി നന്ദികേശം ഹാടകേശം എന്നീ സ്ഥലങ്ങളുടെ പ്രാധാന്യവും വിവരിച്ചതിന് ശേഷം ദുർഗാദേവിയുടെ മഹത്വവും ദുർഗാദേവിയെ ഉപാസിക്കേണ്ട രീതിയെക്കുറിച്ചും ദശ മഹാവിദ്യകളുടെ വിവരണവും നൽകി കൈലാസത്തിൻ്റെ പ്രത്യേകത ശൈവമതമഹത്വം പ്രണവതത്വവും ദീക്ഷാസ്വീകരണവും ചെയ്ത ശിവതപസ് അനുഷ്ഠിക്കേണ്ടത് എപ്രകാരമാണ് എന്ന് വിവരിക്കുന്നു അവസാനം ശിവഭജനം എപ്രകാരമാണ് വേണ്ടത് എന്നും വിവരിച്ചതോടുകൂടി ശിവമഹാപുരാണം അവസാനിക്കുന്നു മാർക്കണ്ഡേയ പുരാണമാണ് ജൈമിനി മഹർഷിയും മാർക്കണ്ഡേയ മഹർഷിയും തമ്മിലുള്ള സംവാദ രൂപത്തിൽ നൽകിയിരിക്കുന്നത് നൂറ്റി മുപ്പത്തിയേഴ് കാണ്ഡങ്ങളായി വിഭജിച്ചിരിക്കുന്ന മാർക്കണ്ഡേയ പുരാണത്തിൽ ആറ് ഭാഗങ്ങളാണുള്ളത് അത്യുജ്വലമായ മറ്റു പുരാണങ്ങളിലെ വിവരണങ്ങൾ തന്നെ ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത് കൂടാതെ ഭാരതത്തിൻ്റെ പ്രത്യേകത ഓരോ ഖണ്ഡത്തിൻ്റെയും മഹത്വം അവിടെയുള്ള പുണ്യനദികൾ പുണ്യ പവിത്ര കർമ്മങ്ങൾ അനുഷ്ഠിച്ച രാജവംശങ്ങളുടെ ചരിത്രങ്ങൾ മനുഷ്യൻ്റെ ജന്മകഥകൾ അതുപോലെ തന്നെ അസുരന്മാരെ ശ്രേഷ്ഠന്മാരായ അവതാരമൂർത്തികൾ വധിച്ച കഥയും വിവരിച്ച് ബ്രഹ്മതത്വവും ഭൂമിയുടെ ഉത്ഭവവും വിവരിച്ച് ദൈവീകത്വവും ഭൂതപ്രേത പിതൃക്കളുടെ വിവരണവും നൽകി മനുഷ്യനും ഋഷിയും തമ്മിൽ ഉള്ള വ്യത്യാസത്തെക്കുറിച്ചും സപ്തമനുക്കളുടെ ഉത്ഭവത്തെക്കുറിച്ചും മന്വന്തരത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും ഭാരതത്തിലെ ഒൻപത് ഭാഗങ്ങളെക്കുറിച്ചും ഏഴ് ഉന്നതങ്ങളായ പർവ്വതങ്ങളെക്കുറിച്ചും ഹിമാലയ ഹരീപാത്ര വിന്ധ്യ ഋക്ഷ സഹ്യമലയ മഹേന്ദ്രാദി കുറിച്ചും പൂർവദക്ഷിണ ഭാരതത്തിന്റെ സവിത്തരമായ ജിയോഗ്രഫിക്കൽ എക്സ്പ്ലനേഷനും നൽകിയതിനു ശേഷം ദേവി മഹാത്മ്യത്തെക്കുറിച്ചും വിവരിച്ച് മാർക്കണ്ഡേയ പുരാണം അവസാനിക്കുന്നു അത്യുജ്വലമായ ഇന്നും നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദേവി മഹാത്മ്യം എന്ന പുരാണ വിവരണം ഈ മാർക്കണ്ഡേയ പുരാണത്തിന്റെ ഭാഗമായിട്ട് ജനതതി ഇന്നും ആവർത്തിച്ചു വരുന്നു അനവധി രാജാക്കന്മാരുടെ കഥയും അസുരന്മാരുടെ കഥയും അതിനകത്ത് വിവരണത്തിന്റെ ഭാഗമായി വരുന്നുണ്ട്